വികസനം വളർച്ചയ്ക്കും ഇതൊക്കെ നമ്മുടെ സ്വാർത്ഥം ആവശ്യമാണ് അപ്പോ സ്വാർത്ഥ നിരപേക്ഷമായി മറ്റുള്ളവരുടെ ഹിതത്തെ ഇച്ഛിക്കാൻ നമുക്ക് കഴിയത്തില്ല നിസ്വാർത്ഥത എന്ന് പറയുന്നത് അതിന്റെ ശരിയായ അർത്ഥത്തിൽ മനുഷ്യന് സാധിക്കില്ല ഈശ്വരൻ സാധിക്കുന്ന എന്തുകൊണ്ട് സ്വഭാവം ഈശ്വരൻ പൂർണ്ണനാണ് പൂർണ്ണതയിൽ സ്വാർത്ഥത പോലെയുള്ള സങ്കുചിതമായ വികാരങ്ങൾ ഉണ്ടാകത്തില്ല അപൂർണത മനുഷ്യനെങ്ങനെ ഉണ്ടാവും മനുഷ്യനപൂർണ്ണനാണ് അതുകൊണ്ട് മനുഷ്യന് ഹിതേഷിത്വം പറയുന്നത് അപൂർണമാണ് അവനങ്ങളുടെ അകപ്രീ അവിടെ എന്താണ് സ്വാർത്ഥ നിരപേക്ഷമായ പ്രീതിയാണ് മനുഷ്യനും പ്രീതിയുണ്ട് മറ്റുള്ളവരോട് പ്രീതിയുണ്ട് ജീവികളോട് പ്രീതിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവിടെ സ്വാർത്ഥതയെങ്കിലും സ്വാർത്ഥത വെട്ടിട്ട് പ്രീതി സാധിക്കും ദോഷം കൊണ്ടല്ല മനുഷ്യരുടെ അസാധ്യമായത് മനുഷ്യൻ അപൂർണനായതുകൊണ്ടാണ് അതിനൊരു ദോഷമായിട്ട് ചിത്രീകരിക്കുന്നില്ല മനുഷ്യനത്രേ സാധിക്കും ഒരു മറ്റുള്ളവരിൽ പ്രീതി ഉണ്ടായാലും അവിടെ അവിടെ തന്റെ സ്വാർത്ഥതയെ നിർവഹിച്ചുകൊണ്ട് നിർവഹിക്കൊണ്ട് പിന്നെ അവൻ മറ്റുള്ളവരും പ്രീതി കാണിക്കും ഇതല്ല മറ്റുള്ളവരോട് ദയ കാണിക്കും മറ്റുള്ളവരോട് സൗഹാർദ്ദം കാണിക്കും എല്ലാം അവൻ ചെയ്യും അത് മനുഷ്യന്റെ അപൂർണതയുടെ ഒരു അടയാളം ഈശ്വരൻ ചരിത്രാണം തർക്കോപൈകം ദുഷ്ടത വിനാശനം ഇത്രയും പറഞ്ഞതുകൊണ്ട് എന്താണ് സാധു സാധുക്കളെ രക്ഷിക്കുക അതിന് ഉപകരിക്കുന്ന രീതിയിലുള്ള ദുഷ്കൃത വിനാശം ഔപയോഗികം അതിനുപയോഗയുക്തമായ ദുഷ്കൃതങ്ങൾ വിനാശനം ദുഷ്ടന്മാരുടെ നാശം അതുകൂടെ പറഞ്ഞു കഴിഞ്ഞുള്ളത് അഥവാ ധർമ്മസംസ്ഥാപനം ആരാധ്യസ്വരൂപ പ്രദർശനത്തിന് ദേശകാലവിപ്രതിഷ്ഠാനാമി പരമ്പരയ അനുഗ്രഹേണ ഉപദേശീന ദർശനം ധർമ്മസംസ്ഥാപനം വലിയൊരു പല കാര്യങ്ങളുണ്ട് ഈശ്വരൻ ധർമ്മ സംസ്ഥാപനത്തിനായി അവതരിച്ചു പറയുമ്പോൾ അതെന്തൊക്കെ വരും ആരാധ്യ സ്വരൂപ പ്രദർശനം ഒന്ന് ഭക്തന്മാര് ആരാധിക്കുന്ന ആ സ്വരൂപത്തെ പ്രദർശിപ്പിക്കുക ഇവിടെ പ്രത്യേകിച്ച് പറയുന്നത് കൃഷ്ണാവതാരത്തെ ആ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന്റെ സ്വരൂപത്തെ ആരാധന പറയുന്നത് ഭക്തന്മാരാണ് അവർക്ക് ആ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നതിനായിരിക്കണം അവർ ആ രൂപം ശ്രീകൃഷ്ണ രൂപം അതിനെ കാണിച്ചു കൊടുക്കുന്നത് പക്ഷെ അത് അന്ന് തന്നെ കാണാൻ പറ്റുമോ അവിടെ ദേശകാല പുത്രകൃഷ്ടാനാമന്ത്രം പരമ്പരയ അനുഗ്രാഹകേണ ഉപദേശി അപ്പോൾ ആരും അന്ന് ജീവിച്ചിരുന്നവർക്കേ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഉപദേശങ്ങൾ ദേശകാരണങ്ങൾ കൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും ദേശകാലവിക്ര ദേശം കൊണ്ടും കാലം കൊണ്ടും ദൂരെയുള്ളവർ നമ്മളെ പോലെയുള്ളവർ പരമ്പരയ അനുഗ്രാഹകേണ ഉപദേശിച്ചു പരമ്പരയിലൂടെ ഭഗവാൻ അർജുനനായി ഗീത ഉപദേശിച്ചു ഇന്നും ആ പരമ്പരയിലൂടെ നമ്മൾ ആ ഉപദേശത്തെ ശ്രമിക്കുന്നു നമ്മൾ ദേശം കൊണ്ടും കാലം കൊണ്ടുമെല്ലാം ദൂരെയാണ് കുരുക്ഷേത്രത്തിലല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത് ആ കാലത്തുണ്ട് അനുഗ്രഹിക്കുക അങ്ങനെ അനുഗ്രഹിക്കുക രണ്ട് കാര്യങ്ങൾ അവതാരം കൊണ്ടുള്ള ഗുണം അന്നുള്ള ആൾക്കാർക്ക് നേരിട്ട് ഈശ്വരന്റെ സ്വരൂപത്തെ ദർശിക്കാൻ കഴിയും മറ്റൊരു ഗുണം ഇന്ന് നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് പരമ്പരയിലൂടെ ഉപദേശത്തെ കേൾക്കാൻ പറ്റും അനുഗ്രഹിക്കുന്നു അങ്ങനെ ആ അല്ല ചാന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അന്നുള്ളവർക്ക് എന്താണ് സ്വരൂപ പ്രദർശനത്തിന് അനുഗ്രാഹകമാണ് ഇന്നുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഉപദേശം രണ്ടു തരത്തിൽ അപതാരത്തിന്റെ പ്രയോജനം പറയുന്നു അന്ന് ഗീത ഉപദേശിച്ചതുകൊണ്ടല്ലേ നമുക്കൊന്ന് കേൾക്കാൻ പറ്റില്ല അതാണ് അടുത്ത് പറയുന്നത് ജലജസിക സൗന്ദര്യ സൗശീല്യാദി ഗുണഗണാവിഷ്കാരേണ എന്നും അടുത്ത് പറയുന്നു അക്രൂര നാലാകാരാദി പരമ ഭാഗവതാനുതത്വ ഏതച്ചാകിലും പരിത്രാണായ എന്റെ ശ്ലോകേ വ്യാഖ്യാനം പരിത്രാണായ സാധുന എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നുണ്ടെന്നാണ് അതിന്റെ ചെറിയ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട് മത്സ്യരൂപചേഷ്ടിത അവലോകന മലാപനാദി താനേന പേഷം പരിത്രാണം അന്നുണ്ടായിരുന്നവർക്ക് മസ്വരൂപന്വേഷിച്ചില്ല തന്റെ പ്രവൃത്തികൾ അവലോകനം അവരുമായിട്ടുള്ള എന്താണ് അവരോടെന്ന് നോക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുക ഇന്ദ്രിയ വിഷയമാകുക എന്നുള്ള ആലാപനം അവരുമായിട്ട് സംസാരിക്കുക എന്നുള്ള മനുഷ്യരുമായിട്ട് ഇങ്ങനെ ദേശാം പരിജ്ഞാനം അങ്ങനെ അവരെ രക്ഷിച്ചു എന്നുള്ളതാണ് രക്ഷിച്ചു ഇവിടെ പരിത്രാണം ആത്യന്തികമായ അവരെല്ലാം വൈകുണ്ഠത്തിലെത്തിച്ചു പരമധാമത്തിലെത്തിച്ചു തദ്വിപരീതാനം വിനാശാലിച്ച മറിച്ച് ദുഷ്ടന്മാരെല്ലാം എന്ത് ചെയ്തു കൊന്നു ക്ഷീണസ്യ വൈദികസ്യ ധർമ്മസ്യ മത് ആരാധന രൂപസ്യ അപ്പോ വൈദിക ധർമ്മം ക്ഷീണിച്ചു പോയി എന്നാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ വൈദിക ധർമ്മം ക്ഷീണിച്ചു പോയി കാരണം ഇവിടെ വിധർമ്മികളൊക്കെ വന്ന് ഒരുപാട് ആക്രമണങ്ങളാണ് അപ്പൊ വൈദിക ധർമ്മം ക്ഷീണിച്ചു ബൗദ്ധമതം പ്രചരിച്ചു അങ്ങനെ വൈദിക ധർമ്മം ക്ഷീണിച്ചു ഇത് ഇതേ കാര്യം തന്നെ ഇതേ വാക്യം തന്നെ ഭാഷകാരനും പറയുന്നു ശങ്കരാചാര്യ ഇന്നത്തെ കാലഘട്ടത്തിൽ വൈദിക ധർമ്മം ശിഥിലമായി എന്ന് വിചാരിച്ച് പണ്ഡിതനായിരുന്നില്ല എന്ന് നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് പറയുന്നു ഭാഷത്തിൽ രണ്ടുപേർക്ക് ഈ വൈദിക ധർമ്മം ക്ഷീണിച്ചു പോയി പരാതിയുണ്ട് അത് ഒരു കാരണം ബുദ്ധന്റെ വരവാണ് മറ്റൊന്നും വിദേശികളുടെ ആക്രമണം ആ വിദേശികടാക്രമണം നേരിട്ട് അനുഭവിച്ചാലാണ് രാമാനുജാചാര്യന് അതിനെക്കുറിച്ച് വലിയ ബോധ്യമില്ലാതിരുന്ന ആളാണ് ശങ്കരാചാര്യ ക്ഷീണസ് വൈശ്വികസ്യ ധർമ്മസ്യ മതാരാധനാരൂപസ് കാരണം ഇദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് വൈദിക ധർമ്മം ഉപാസന അതാണ് ശരിയായിട്ടുള്ള ഈശ്വര ഉപാസന അതാണ് ഭക്തി അതാണ് ജ്ഞാനം ഭക്തി രൂപത്തിലുള്ള ജ്ഞാനം അതെല്ലാം വേദത്തിൽ വിധിച്ചിരിക്കുന്ന ഉപാസനയാണ് ഈശ്വര ഉപാസന അതിനെ അടുത്ത് പറയും ഇതിലെല്ലാം വിശദീകരിക്കും പലതരത്തിലുള്ള ഉപാസന അങ്ങനെ ഉപാസനത്തിൽ ആരാധ്യ സ്വരൂപ പ്രദർശന സ്ഥാപനാച്ച ആരാധ്യമായ സ്വരൂപത്തെ പ്രദർശിപ്പിക്കണ്ടേ ആരാധ്യമായ ആരാധിക്കേണ്ടതായ സ്വരൂപവും ശ്രീകൃഷ്ണസ്വരൂപം അതിനെ ലോകത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്തിനവതരിച്ച് പറയുന്നു ശ്രീകൃഷ്ണ സ്വരൂപത്തെ ഏത് രൂപത്തിലാണോ ജനിച്ചത് അത് തന്നെ സ്വരൂപം ഏത് രൂപത്തിൽ ജനിച്ച് ഏത് രൂപത്തിലാണോ അന്ന് ചുറ്റുപാടും ഉണ്ടായിരുന്ന ഗോപന്മാരും ഗോപികമാരും ശത്രുക്കളും മിത്രങ്ങളും എല്ലാം കണ്ട് അതാണ് ഈശ്വര അതാണ് ആരാധന ദൈവമനുഷ്യാതെ വികസിപ്പമാണ് ഇത് അവിടെ പറഞ്ഞാണ് കുറച്ചുകൂടെ വിശദമായിട്ട് അവിടെ പറയും ദേവരൂപത്തിലും മനുഷ്യരൂപത്തിലും എല്ലാം നീങ്ങുന്നു ഓരോ ജനിക്കുന്നു എന്നുള്ളത് ഉപദേശതോ ധർമ്മസ്ഥാപനം വ്യാസാദി ഉപേനാമികളും അപ്പൊ ധർമ്മത്തെ സ്ഥാപിക്കുന്നത് ഉപദേശം കൊണ്ട് സ്ഥാപിക്കാം ധർമ്മം ഇന്നതാണെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം പക്ഷെ അത് വ്യാസനെ പോലുള്ളവർക്ക് സാധിക്കും വ്യാസൻ ഭീഷ്മർ ഇവരൊക്കെ ഉപദേശത്തിലൂടെ ധർമ്മത്തെ സ്ഥാപിച്ചവരാണ് ആരാധ്യ ആകാരം പ്രദർശനയിൽ സ്ഥാപനമുണ്ടോ സ്വയനൈവ അവശ്യ കർത്തവ്യം പക്ഷേ ആരെയാണ് ആരാധിക്കേണ്ടത് ആ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത് ഇതാണ് രൂപം അത് ശ്രീകൃഷ്ണ അവതാരത്തിലാണ് സംഭവിച്ചത് ഈ വ്യാസനെ മറ്റും അവതാരമായിട്ട് തന്നെ സ്വീകരിക്കുന്നത് പക്ഷെ അതൊന്നും ആരാധ്യ സ്വരൂപമാണ് അതും എന്താണ് വിഷ്ണുവിന്റെ അവതാരത്തിൽ ആരാധ്യ സ്വരൂപം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ സ്വരൂപമാണ് അതുകൊണ്ടാണ് വൈഷ്ണവന്മാർ വേറെ ഒരു രൂപത്തെ ആരാധിക്കുന്നത് ശ്രീകൃഷ്ണ സ്വരൂപത്തെ ആരാധിക്കുന്നത് പൂജിക്കുന്നു അതാണ് ഇവിടെ പറഞ്ഞത് നിർദ്ദേശിയ സൗന്ദര്യ സൗശല്യാദി ഗുണഗുണാവിഷ്കാരം ക്രൂരമാലാകാരാദീനി പരമഭാഗവതാനം നിർത്തുവാണ് പരമഭാഗവതാനം വെച്ചാൽ ഭഗവത് ഭക്തിരൂപ പരധർമ്മം അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം അക്രൂരൻ നിങ്ങൾക്ക് തന്നെ അറിയാം ആരാണ് ഭാഗവതം കേട്ടിട്ടുള്ളവരാണ് മാലാകാരൻ ആരാണെന്നറിയാമോ ഭക്ത ശിരോമണികളാണ് ഈ മാലാകാരൻ ആരാണെന്ന് അറിയാം കണ്ടുപിടിച്ചുകൊണ്ട് വരി ആരാണ് മാലാകാരനെന്ന് എനിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം കേൾക്കുകയാണ് ആരായി മാലാകാരൻ ഏതോ ഒരാൾ ഞാൻ കൂടുതൽ ഗവേഷണത്തിനൊന്നും പോയില്ല സമയം കളയണ്ടെന്ന് വിചാരിച്ചു ഒരു ഭക്തൻ അത്ര ആരായാലും ഒരു നല്ല ഭക്തൻ എന്നറിഞ്ഞാൽ മായാകാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതാണെന്നാണ് മാല ഉണ്ടാക്കുന്ന ഭക്തന്മാരെ കുറിച്ച് ഒരുപാട് പേരെ കുറിച്ച് പറയുന്നുണ്ട് മാല ഉണ്ടാക്കി കെട്ടുന്ന ഒന്നും പറയുന്നില്ല ഈ മാല ഉണ്ടാക്കിയ ഭക്തന്മാർ ഒരുപാട് പേരുണ്ട് പക്ഷെ ഇതാരെയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ശിഷ്യവാറും ഭക്തന്മാരെല്ലാം മാലയുണ്ടാക്കി ആരാണോ പറയുന്നത് വ്യക്തമാണ് എന്തായാലും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്ന് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട നിങ്ങളുടെ ജോലിയാണ് അവരെല്ലാം എന്ത് ചെയ്തു ഭഗവത് ഭക്തിരൂപ പരമധർമ്മനിഷ്ഠ അവരുടെയൊക്കെ പരമധർമ്മ ഭക്തിയായി അങ്ങനെ അവരെ എന്നുവെച്ചാൽ ഇത് അവതാര ശ്രീകൃഷ്ണ അവതാര കാലത്ത് ജീവിച്ചിരുന്നവരാളാണ് എന്ന് മനസ്സിലാക്കാം അവരൊക്കെ ഭക്തന്മാരാക്കി എന്ന് പറയുന്നു പിന്നീടുള്ള പാണ്ഡുതനേത്രോത്സാഹനം വ്യാജേന പരമപുരുഷാർത്ഥലക്ഷണ മോക്ഷസാധനതയ വേദാന്തോദിതം സ്വവിഷയം ജ്ഞാന കർമ്മ അനുഗ്രഹീതം ഭക്തിയോഗം അവതാരയാസ ഇതുവരെയാണ് മഹാവാക്യം അടുത്തു വരുന്നത് ഭഗവത്ഗീതയുടെ ഉപോദ്ഘാതം ഇനി പറയുന്നത് അപ്പൊ ഇതുകൊണ്ട് ആചാര്യൻ ഉദ്ദേശിച്ചത് എന്താണ് തന്റെ സിദ്ധാന്തത്തിലെ മുഖ്യമായ ആശയങ്ങൾ അത് വെളിപ്പെടുത്തുക അതാണ് ഇവിടെ പറഞ്ഞത് വിശിഷ്ടാദ്വൈതത്തിന്റെ മിക്കവാറും നമ്മളെല്ലാം ചർച്ച ചെയ്തു ഇനി നമുക്ക് അറിയാനുണ്ട് എല്ലാം ഇല്ല ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പൂർണ്ണമല്ല ഇല്ല ഉപോത്പാദം വേറെ അടുത്ത് വരുന്ന ഉപോത്പാദം അത് ഗീതയുടെ ആരംഭമായി പറയും ഗീതയുടെ ഗീതയിൽ പറഞ്ഞു ഈ പറയുന്നത് തന്നെ ഇനി പറയുന്നത് ഒരു ചെറിയ വ്യത്യാസം എന്താണ് ഇവ പ്രാചീന ഭഗവത് ചരിത്ര ചരിത്രസ്യ ശ്രീമദ്ഗീതാർത്ഥ ഉപദേശേന സംഗതി പ്രദർശിത ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ ഭാഗം എന്താണ് അക്രൂരന്റെയും മറ്റും കാര്യങ്ങൾ പറഞ്ഞത് അവിടെ തന്നെ അവതാര ചരിതവും ഭഗവത്ഗീത ഉപദേശവും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കുകയാണ് അടുത്ത ശരിക്കും അത് പറയുകയാണ് പാട്ടുതലയ യുദ്ധ പ്രോത്സാഹനം അത് ഭാരതകഥാസനം ഇവിടെ ഈ മഹാവാക്യത്തിൽ പറയുന്നത് ഭാരതകഥയും വീതിയുമായിട്ടുള്ള ആ ബന്ധത്തിൽ പറയുന്നു ഇവിടെ ചോദിച്ച് കഥ എന്ന് തന്നെ പറയും ഭാരത കഥ എന്ന് തന്നെ പറയും ആ ഭാരത കഥ എന്ന് പറയുന്ന പ്രയോഗം എന്നാൽ അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഇന്നത്തെ ചില ആധുനിക സ്വാമിമാരൊക്കെ പറയും ഭാരത കഥ എന്ന് പറയാൻ പാടില്ല ബോധമില്ലായ്മയാണ് ഇവിടെ ആചാര്യനും പറഞ്ഞിരിക്കുന്നത് എന്താണ് ഭാരത കഥ എന്ന് ഭാരത കഥ തന്നെയാണ് കാരണം അതിനകത്ത് നിരവധി കഥകളുണ്ട് ഇപ്പം കഥ എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല കാരണം ഗദ്യം ഗദ്യകാവ്യങ്ങൾ രണ്ടു തരത്തിലാണ് കഥ മറ്റൊന്ന് ആഖ്യാനം രണ്ടു തരത്തിലാണ് പഴയകാലത്ത് ഇതിനെ വിഭജിച്ചിരുന്നത് ദണ്ഡിയും മറ്റും അങ്ങനെ വിഭജിക്കുന്നത് അപ്പൊ കഥ എന്ന് പറയുന്നത് പഴയൊരു സാഹിത്യമാണ് ഭാരതത്തെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ മൂല്യമൊന്നും കുറയത്തില്ല എന്ത് കണ്ടാലും ചാടിക്കരി പിടിക്കുക അത് രാഷ്ട്ര സംസ്കാരത്തിനെതിരാണെന്ന് തോന്നുക അതൊരു മനോരോഗമാണ് അങ്ങനെ ഭാരത കഥ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് അടുത്ത ചന്ദ്രന്റെ ബഹളം ഉണ്ടാക്കി ആരാധ്യന്മാരായ ആചാര്യന്മാർ അതൊക്കെ അസംബന്ധമാണെന്ന് പറയാൻ പാടില്ല എന്നാണ് അതുണ്ട് അതിനെ കുറിച്ച് തന്നെ ഞാൻ പറയുന്നത് കഥ എന്ന് പറയുന്നതിന് ഒരു ദോഷമില്ലെന്നാണ് ചരിത്രം എന്ന് വെച്ചാൽ വൃത്താന്തം ഭഗവാന്റെ സംഭവം അവതാരം യഥാർത്ഥമാണെന്ന് പക്ഷെ കഥ എന്ന് പറയുന്നതിന് ദോഷമില്ലെന്ന് കഥ എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കരുതെന്നാണ് ആചാര്യന്മാരും കഥയെന്നതിന് പറയുന്നത് അത് ഗദ്യത്തിന്റെ ഒരു ഭേദമാണ് കഥ എന്ന് പറയുന്നത് അതിന് ദോഷമൊന്നുമില്ല സാഹിത്യത്തിൽ സ്വീകരിക്കുന്ന കാര്യമാണ് മഹാഭാരതത്തെ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചപ്പോൾ മഹാഭാരത കഥകൾ എന്ന് പ്രസിദ്ധീകരിച്ച ഉടനെ തന്നെ ഇവിടുത്തെ നവോത്ഥാന നായകന്മാരെല്ലാം പറഞ്ഞുണ്ടാക്കി അങ്ങനെ കഥ എന്ന് പറഞ്ഞാൽ എന്തോ ക്രിസ്ത്യാനികൾ ഹൈന്ദവ സംസ്കാരത്തിൽ നശിപ്പിക്കാൻ നിർത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞു കാരണം അയാൾ ക്രിസ്ത്യാനിയാണ് ഇവിടെ പ്രക്ഷോഭ പരമ്പരയൊക്കെ ഉണ്ടായി കണ്ടക്ഷോഭം വേറെ പ്രക്ഷോഭമൊന്നുമില്ല അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ആചാര്യന്മാരും എന്താ പറയുന്നത് കഥ എന്ന് തന്നെയാണ് അത് ദോഷം നിങ്ങളിതൊന്നും വായിക്കാത്തതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട് ഈ പറയുന്നത് പൂർണ്ണമായി മനസ്സിലാകത്തില്ല അറിവ് പൂർണ്ണമായി മനസ്സിലായ മനസ്സിലായ ഏ കഥ എന്ന് പറഞ്ഞ കഥ കഥ എന്ന് വെച്ചാൽ കഥ അത് പ്രാചീനമായി നമ്മുടെ സാഹിത്യത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കഥ അതിന് വേറെ ഒരർത്ഥം കണ്ടെത്തിയിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ് ഗദ്യ രണ്ടു തരത്തിലാണ് കഥവും ആഖ്യായി അതൊന്നാണ് കഥ മഹാഭാരതം കഥയാണ് എന്ന് പറയുന്നതിൽ എന്താ ദോഷം നമുക്ക് വേറെ ഒരർത്ഥം കണ്ടിട്ട് എന്താണ് ചന്ദ്രഹാസം അളക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് പ്രതികരിക്കുമ്പോൾ അത് എല്ലാവർക്കും ഉണ്ട് എനിക്കുള്ള സ്വഭാവം അത് ശരിയല്ല ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അത് അബദ്ധമാണ് നമ്മുടെ നമ്മുടെ വിവരക്കേടാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഉടൻ മനസ്സിലായി പാണ്ഡുതനയെ യുദ്ധ പ്രോത്സാഹനം വ്യാജേന പാണ്ഡുതനയെ ആരാണ് അർജുനന്റെ പ്രോത്സാഹനം യുദ്ധത്തിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വ്യാജത്തിൽ എന്നുള്ള നാട്യത്തിൽ എന്നുവെച്ചാൽ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതല്ല പ്രധാനമായിട്ടും പ്രധാനമായിട്ട് ഇതിനെന്താണ് പരമ പുരുഷാർത്ഥ ലക്ഷണ മോക്ഷ സാധനതയാ വേദാന്തോദിതം സവിഷയം ജ്ഞാനകർമാനുകയും ഭക്തിയോഗം അപ്പൊ യുദ്ധപ്രോത്സാഹന വ്യാജേന ഭക്തിയോഗം അവതാരയാമാസ അപ്പോ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നാട്യത്തിൽ എന്ത് ചെയ്തു ഭക്തിയോഗത്തെ അവതരിപ്പിച്ചു അപ്പൊ അവിടെ പ്രാധാന്യം ഭക്തിയോഗത്തിന് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനല്ല എന്നുള്ളതാണ് ഇതേ കാര്യം ഭാഷകാരനും പറയുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് മുഖ്യമല്ല അവിടെ എന്ത് പറയും ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം തുടങ്ങിയ ആത്മീയ മാർഗങ്ങളും മുക്തിയും ഇതൊക്കെയാണ് ഉപദേശിച്ചത് ഇത് രണ്ടുപേരും സമ്മതിക്കുന്നതല്ല അത് പറയും അസ്ഥാന സ്നേഹകാരുണ്യ ധർമാതൃമതിയാകുലം പാർത്ഥം പ്രപന്നം ഉദ്ദേശിച്ച ശാസ്ത്രാവതരണം നൃത്തം വിദ്യത്ര ഉദ്ദേശിച്ച അഭിപ്രായവും കൊടുത്തത് ഈ പറഞ്ഞ ഒരു വരി യാമനാചാര്യർ എഴുതിയതാണ് ഗീതാർത്ഥ സംഗ്രഹത്തിൽ എന്താണ് അസ്ഥാന സ്നേഹകാരുണ്യം അസ്ഥാനത്തിലുണ്ടായ സ്നേഹവും കാരുണ്യവും അനവസരത്തിലുണ്ടായ സ്നേഹവും കാരണം യുദ്ധത്തിന് തയ്യാറായി വന്നിട്ട് എന്ത് ചെയ്യുന്നു ബന്ധുക്കളോട് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നു അന്നത്തെ ഒരു പുരാതന ധർമ്മം സനാതനമല്ല പ്രത്യേകം മനസ്സിലായിക്കോളും ഒരു പുരാതന ധർമ്മം എന്നതാണ് അത് ശരിയാണ് കാരണം എന്താണ് ക്ഷത്രിയന്റെ തൊഴിലെ ക്ഷത്രിയെ ജനിക്കുന്നതിന് തന്നെ എന്തിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ഷത്രിയന്റെ കുലത്തൊഴിലാണ് അന്ന് ഇതൊക്കെ ഓരോരുത്തർക്കും കുലത്തൊഴിലാണ് യുദ്ധം കുലത്തൊഴിലാണ് ഇന്നത്തെ പോലെ റിക്രൂട്ട്മെന്റിലൂടെ പട്ടാളത്തിൽ കയറുന്നവരല്ല ക്ഷത്രിയ കുലത്തിൽ ജനിച്ചു അവർ യുദ്ധം ചെയ്തിട്ടില്ല അപ്പൊ അങ്ങനെ അതൊരു കുലത്തൊഴിലായി കൊണ്ട് നടക്കുമ്പോൾ ശത്രുക്കൾ മുമ്പ് വരുന്ന യുദ്ധത്തിന് തയ്യാറായി ചെന്നിട്ട് അവിടെ അവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുക എന്ന് പറയുന്നതാണ് അസ്ഥാനത്തുണ്ടായ സ്നേഹകാരുണ്യം പിന്നെ അവിടെ തന്നെ എന്ത് വന്നു ധർമാധർമ്മ വിചാരം ധർമാധർമ്മ വിചാരം അവിടെ നിന്നുകൊണ്ട് കിടക്കുന്നു പാപമേവ ആശ്രയിക്കുന്ന പത്വിതാൻ ഹതതായിനഹ ഇത് നമ്മൾ ചർച്ച ചെയ്ത് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ ഇവരധർമ്മികളാണ് ഇവരെയൊക്കെ കൊന്നു കഴിഞ്ഞാൽ എന്തുവരും എനിക്ക് പാപം വരും അപ്പോൾ യുദ്ധത്തിന് തയ്യാറാക്കി എന്നാ പിന്നെ ഇതൊക്കെ നേരത്തെ ചിന്തിച്ചിട്ട് പണിക്ക് വരാതിരിക്കും അപ്പോ ഇതൊരു പുരാതന ധർമ്മമാണ് സനാതന ധർമ്മമാണ് യുദ്ധത്തിന് തയ്യാറായി വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അതിന് കാരണം പറയുന്നത് എന്താണ് ക്ഷത്രിയ സ്വധർമ്മം ഗീതയുടെ മർമ്മപ്രധാനമായ ആശയമാണ് ഇത് ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് സ്വധർമ്മം ഉപേക്ഷിക്കാൻ പാടില്ല പ്രതിഷ്ഠി കുലസ്ത്രീയാണ് തിരിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്താണ് സ്വധർമ്മ ബാക്കി കൃഷ്ണ പ്രദിഷ്യൻ പുരസ്ത്രീയ സ്ത്രീഷു കൃഷ്ണ ദുഷ്ടാസു വാഷ്ണേയ എന്താണത് ആ ഓർമ്മയുണ്ട് ആർക്കെങ്കിലും ഗീതയാണത് അതും മനസ്സിലായി സ്വധർമ്മ പ്രഭാഷണത്തോട് പ്രഭാഷണം ഗീത കേട്ടാൽ പോലും തിരിച്ചറിയത്തില്ല സുധർമ്മയും ധനശ്രേയം പരധർമ്മവും ഭയാവും ഇവിടെയൊക്കെ പറയുന്നത് എന്താണ് സ്വധർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് അത് ക്ഷത്രിയന്റെ സ്വധർമ്മമാണ് അവിടെ വന്നിട്ട് പിന്നെ ധർമ്മ അധർമ്മ ചിന്ത യുദ്ധത്തിന് തയ്യാറായി വന്നു ഇതൊക്കെ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് പണിക്ക് ഇറങ്ങാതിരിക്കും അപ്പോൾ ഇതൊക്കെയായിരുന്നു അന്നത്തെ മനുഷ്യന്റെ ചിന്ത ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ ചിന്തയാണ് പുരാതന ധർമ്മങ്ങളാണ് ഇതിനൊന്നും ആധുനിക ധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കരുത് അന്നതൊക്കെ ശരിയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും നീന്റെ കുലത്തിൽ ജനിച്ച നീ തൊഴിൽ ചെയ്യണം അത് നിർബന്ധമാണ് അതാണ് വർണ്ണധർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വർണ്ണധർമ്മത്തെ കുലധർമ്മം എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്ത് ധർമാധർമ്മ ചിന്ത കൊണ്ട് ദുഃഖിതനായി ആ സമയത്ത് നമ്മളിത് ആ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കണം അപ്പോഴേ ഇത് ഇതിന്റെ സംഘത്തിൽ പിടികിട്ടോ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇന്നത്തെ ലോകത്തിന്റെ അനുസരിച്ച് ചിന്തിച്ചാൽ ഇത് എന്താ പുരാതന ധർമ്മമായിട്ട് തന്നെ ഇതിനെ കാണുന്നു സനാതന ധർമ്മമായിട്ട് ഇതിനെ ഒരിക്കലും കാണുന്നു ഒരു കാലത്തിന്റെ ചിന്ത എന്ത് ചെയ്തു ആകെ അർജുനൻ ആകുലൻ ദുഃഖിതനായി സ്ഥാനങ്ങളുള്ള സ്നേഹം ഒരു ബാക്കി ആ മഹാനം ബാക്കി ശ്രയോ ഭോക്തം വൈഷ്മവീക ആ ഇതൊക്കെ പറയുന്നത് എന്താണ് ഗുരുക്കന്മാരും വന്നിട്ട് ഇവിടുത്തെ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതിനും നല്ലത് പോയി ഭിക്ഷ എടുക്കുകയാണ് ഭിക്ഷ സന്യസിക്കുകയാണ് കാലത്തിന് യോജിച്ച കാര്യങ്ങളാ പറയുന്നത് ആ കാലത്ത് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്തുകൊണ്ട് കുലധർമ്മം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല അത് കൊല്ലാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ കൊല്ലണം അവിടെ അഹിംസയെക്കുറിച്ച് ചിന്തിക്കാൻ അവകാശമുണ്ട് എന്തുകൊണ്ട് ധർമ്മം കൊണ്ട് ബദ്ധിതരാണ് മനുഷ്യർ വർണ്ണധർമ്മങ്ങളൊക്കെ അങ്ങനെ അതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള യാതൊരു അവകാശമൊന്നുമില്ല ആ കാര്യമാണ് ഇവിടെ പറയുന്നത് ധർമാധർമ്മം വാർത്തം അങ്ങനെ ആകെ കുഴപ്പത്തിലായ എന്താണ് പ്രപന്നം വാർത്തം അവിടെ എന്ത് ചെയ്തു ഒരു ഉത്തരം കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് ആകെ കൺഫ്യൂഷനാണ് അപ്പോഴാണ് ഷാദിമാം ത്വാം പ്രപഞ്ചം ഒരുപാട് ചർച്ച ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ത് ചെയ്തു തന്നെ ആശ്രയിച്ചവൻ ഈ ഒരു സന്ദർഭത്തിൽ ഒരു രണ്ടായിരം വർഷം മുമ്പ് സംഭവമാണ് അന്ന് പ്രപന്നം ഉദ്ദേശിച്ച തന്നെ ആശ്രയിച്ചതുദ്ദേശിച്ച് ശാസ്ത്ര അവതരണം നടത്താൻ ഗീതാശാസ്ത്രത്തെ അവതരിപ്പിച്ചു എന്നാണ് അപ്പോ അർജുനൻ എന്ത് ചെയ്തു ഒരു കാര്യത്തിൽ അർജുനന് തീരുമാനം ഏത് കാര്യത്തിൽ ഏത് കാര്യത്തിൽ ഇപ്രകാരം ഞാൻ ഇതോടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേ കസേരി ഏത് കാര്യത്തിലാണ് ഇഷ്ടോമോഹ ബാക്കി ഞാൻ പാടിയ കൂടെ പാടും തത്പ്രസാദ ബാക്കി എന്റെ സംശയമെല്ലാം മാറി ധർമ്മത്തെ സംബന്ധിച്ച് ഞാൻ ചെയ്യണോ വേണ്ടെന്നുള്ള യുദ്ധം ചെയ്യണോ വേണ്ട അക്കാര്യത്തിൽ ഒരു സംശയം ഉറപ്പാക്കി ഞാൻ ക്ഷത്രിയനാണ് ഇതെന്റെ ധർമ്മമാണ് ഞാനിത് ചെയ്തേ പറ്റും അത് ഉറപ്പിച്ചിട്ടാണ് അർജുനൻ എന്ത് ചെയ്യുന്നത് യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്നത് പക്ഷെ ഇടയ്ക്ക് കൂടി അധ്യായത്തിൽ പറയുന്നത് അതിനിടയ്ക്ക് കൂടി ഭക്തിയോഗം അവതാരയാമാസ ഭക്തിയോഗത്തെ കൂടി ഭക്തിയോഗം മാത്രമല്ല ജ്ഞാനകർമാനുഗ്രഹീകം ജ്ഞാനകർമാനുഗ്രഹീതമായ ജ്ഞാനയോഗവും കർമ്മയോഗവും കൊണ്ട് അനുഗ്രഹീതമായ ഭക്തിയോഗം ജ്ഞാനയോഗം എന്ന കർമ്മയോഗം അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്യും നമ്മൾ ഭാഷകാരൻ പറയുന്ന പോലെയുള്ള ജ്ഞാനയോഗം അല്ല ആ ജ്ഞാനയോഗം ആ ജ്ഞാനയോഗവും കർമ്മയോഗവും ചേർന്ന ഭക്തിയോഗത്തെ അവതരിപ്പിച്ചു ഇതിനെയൊക്കെ സംബന്ധിച്ച് കഥ ഇവിടെ കഥാസംഗതി തന്നെ പറയുന്നു കഥ അനുസരിച്ചാണെങ്കിൽ അർജുനം പറയുന്നത് അതെല്ലാം ഞാൻ മറന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഇതം ചെയ്യണം ഞാനത് ചെയ്യുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഞാൻ മറന്നു യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെ ഓർക്കാൻ പറ്റും പരസ്പരം കൊല്ലുന്ന യുദ്ധത്തിന്റെ ഇടയ്ക്കിങ്ങനെ ഇതൊക്കെ ഓർക്കും അതുകൊണ്ട് അതെല്ലാം മറന്നുപോയി അക്കാര്യമാണ് ഇവിടെ പറയുന്നത് യാമിനാചാര്യൻ അസ്ഥാന സ്നേഹകാരുണ്യ ധർമാധർമ്മതീയാമിതം പാർത്ഥം പ്രപന്നം ഉദ്ദേശിച്ച ശാസ്ത്രാവതരണം ആ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുകയാണ് ക്ഷേത്രോദ്ദേശി പദസ്ഥാനം അവിടെ ഉദ്ദേശിക്ക എന്ന് പറഞ്ഞതാണ് ഇവിടെ ഭാഷ്യത്തിൽ ഇത്രയും പറഞ്ഞത് ഉദ്ദേശിക്ക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെയാണ് അർജുനനെ യുദ്ധത്തിൽ തയ്യാറാക്കുക അതേസമയം ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം ഇതൊക്കെ എന്താണെന്ന് അവതരിപ്പിക്കുക ഇതൊക്കെയാണ് ഇതൊക്കെയാണ് ഭഗവാൻ യുദ്ധഭൂമിയിൽ ചെയ്തത് എന്നാണ് പരമപുരുഷാർത്ഥ സാധനം അറിയാവുന്ന കാര്യമാണ് പരമപുരുഷാർത്ഥ ഇത്യാദിന ശാസ്ത്രജ്ഞ തേനാത്ര ഭൂമവിദ്യായ ഇവ ആത്മാനുഭവത്തിരവി ഐശ്വര്യ ഭഗവത് അനുഭവാപേക്ഷ നികൃഷ്ട പുരുഷാർത്ഥത്തെ ജ്ഞാപനായി ഇവിടെ ഈ ഇവിടെ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നത് ചിത് വിശിഷ്ടമായ ഈശ്വരനെ ഉപാസിക്കുന്നു സ്ഥിതിവിശിഷ്ടനായ ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറയുന്നത് ജീവനെ താനാരാണെന്ന് പറയുക അതിനാണല്ലോ വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്ന ഒന്നാണ് ചിത് വിശിഷ്ടനാണ് ഈശ്വരനെന്ന് പഠിപ്പിക്കുന്നതാണ് ഇപ്പോ നാരദ സനത്കുമാര സംവാദത്തിൽ നാരദ സനത്കുമാര സമാധി ഛന്ദോപനിഷത്ത് അവിടെ പ്രാണോസ്മി പ്രജ്ഞാത്മാ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോ പ്രാണനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അപ്പൊ അതിനെ രാമാനുജാചാര്യ വ്യാഖ്യാനിക്കുന്നു പ്രാണനാണ് ബ്രഹ്മം എന്ന് ഉപാസിക്കാന്ന് പറഞ്ഞാൽ ജീവാത്മാവാണ് ഈശ്വരൻ എന്ന് ഉപാസിക്കാന്ന് അത് ശരിയല്ല നീ അതിവാദിയാണെന്ന് പറയുന്നു നാടുകൾ അതൊന്ന് ശരിയല്ല ഭൂമ അതിനാണ് ഉപാസിക്കുന്നത് അത് ഉപാസനയും ന്യായവും എല്ലാം ഇവിടെ മാറി ഇവർക്ക് രണ്ടു അഭിപ്രായമാണ് അതടുത്ത് പറയും അപ്പൊ എന്തായാലും ശരി ആ ജീവോപാസന ഇത്രയും നമ്മൾ തൽക്കാലം മനസ്സിലാക്കുക ബാക്കി വരാൻ പോകുന്ന കാര്യമാണ് അതല്ല വിശിഷ്ടനായ ഈശ്വരനെ അല്ല ഉപാസിക്കേണ്ടത് ശ്രീമന് നാരായണനെയാണ് ഉപാസിക്കേണ്ടത് പരമധാമത്തിലിരിക്കുന്ന അതാണ് ഭക്തിയോഗം അത് ഉപാസന ജ്ഞാനരൂപത്തിലുള്ള ഉപാസന ഭക്തി എന്ന് പറയുന്ന ഉപാസനയാണ് അദ്വൈതം എന്ന് പറയുന്ന തത്വജ്ഞാനമല്ല അതിന് ഒരു തരത്തിലും ഭാഷകാരൻ ഇവിടെ രാമാനുചാര്യർ അടുപ്പിക്കുന്നില്ല ഏഴ് അയലത്തും അടുപ്പിക്കുന്നില്ല വിശുദ്ധ അസംബന്ധമാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടാ പറയുന്നത് ഇവിടെ പറയുന്നത് ജ്ഞാനമെന്നൊക്കെ പറയുന്നത് തൽക്കാലം ഇത്രയും മനസ്സിലാക്കുന്നതാണ് അവിടെ പറയുന്ന പ്രാണോപാസന ജീവ ഉപാസനയാണ് ആ ഉപാസന മുഖ്യമല്ല ഭൂമ ഉപാസനയാണ് അത് ശ്രീമൻ നാരായണന്റെ ഉപാസന എന്ന് ചുരുക്കത്തിൽ മനസ്സിലാക്കുക അതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നതാണ് നാരായണൻ ഉപാസിക്കുന്നത് മോക്ഷസാധനതയെ സാധ്യസാധന ഭാവദേശേന സംസാരി ആത്മനേവ നിത്യമുക്തി പദന്തോ നിരാകൃത വീണ്ടും അദ്വൈതിയെ ഒരു പൊട്ടുകൊടുക്കണം ശരിയായ ഒരു തരക്കിട്ട് അദ്വൈതികളാണ് നിത്യമുക്തിയെ കുറിച്ച് പറയുന്നത് തത്വമസി അഹം ബ്രഹ്മാസ്മി നീ നിത്യമുക്തനാണ് ഇത് പരമാബദ്ധമാണ് നിത്യസൂചികളുണ്ട് നിത്യമുക്തന്മാരായി അവരിവിടെ ഉള്ളവരല്ല അവരെവിടെയാണ് അങ്ങ് പരമധാമത്തിലുള്ളവരാണ് അവർ നിത്യമുക്തന്മാരാണ് ഈ സംസാരിക എന്ന് പറയുന്നത് സംസാരം ഭാഷകാരൻ അംഗീകരിക്കുന്നതാണ് മുക്തി എന്ന് പറയുന്നത് സംസാരത്തിൽ നിന്നുള്ള മുക്തിയാണ് ഇവിടെ നിന്ന് മോചിക്കുന്ന കാര്യമാണ് കാരണം എല്ലാവരും പറയും സംസാരം വെച്ചാൽ ജനനമല്ല ഈ സംസാര ഭയം ഇതിൽ നിന്നാണ് മുക്തി നേടേണ്ടത് ഭയം അതാണ് സംസാരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടമ്പി ഭയക്കുന്ന സംസാര ഭയം ഇതിൽ നിന്നുള്ള ദ്വിതീയാത്മീ ഭയം ഭവതി ദ്വൈതബോധം കൊണ്ടാണ് ആ ഭയം അതുകൊണ്ട് അദ്വൈത ബോധത്തിൽ ഭയമാകുന്ന ആര് പറയുന്നത് ഭാഷകാലം പറയുന്നത് ഇദ്ദേഹം പറയുന്നത് അതൊക്കെ അസംബന്ധമാണ് നിങ്ങൾ പറയുന്നത് എന്താണ് നിത്യമുക്തനാണ് ഇപ്പൊ തന്നെ സംസാരി എന്ന മുക്തനാണെന്നാണ് പറയുന്നത് അതൊന്നും ശരിയാകത്തില്ല നിരാകൃത സംസാരി ആത്മനിരവധി കാരണം മോക്ഷ സാധനം എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ നിത്യമുക്തൻ ഇങ്ങനെ പറയുന്നു നിങ്ങളും പറയുന്നുണ്ടല്ലോ മുക്തിക്ക് സാധനമാണ് ജ്ഞാനം എന്ന് പറയുന്നത് അദ്വൈതം പറയുന്നത് മുക്തി എങ്ങനെ സാധിക്കും ജ്ഞാനം പറയും അപ്പം മുക്തി എന്ന് പറയുന്നത് സാധ്യവും ജ്ഞാന സാധനവും എന്നിട്ട് പറയുന്നത് നിങ്ങൾ നിത്യമുക്തരാണ് ഇതെന്താ വട്ടായി പറയുന്നു എന്ന് പറഞ്ഞാൽ വട്ടില്ലാത്ത വ്യത്യാസം മനസ്സിലാവും വേദാന്തോദിതം പ്രത്യേകം പറയുന്നത് വേദാന്ത വിഹിതം എന്നത് വേദാന്ത വളരെ പ്രത്യേകം മനസ്സിലാക്കി പറയുന്നു അദ്വൈതം മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവും എന്തുകൊണ്ട് അദ്വൈതത്തെ ഖണ്ഡിക്കുന്ന പൂർണ്ണമായി അതും വിശേഷിച്ച് ദേശീയ അദ്വൈതത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാണ് മനസ്സിലാക്കി ഖണ്ഡിക്കുന്നതാണ് ഇന്നത്തെ ഈ പറയുന്ന സോക്കാളുടെ വീഡിയോകളുടെ യൂട്യൂബർമാർ അവർക്കൊന്നും മനസ്സിലാകാത്ത അദ്ദേഹമാണ് ഞാൻ പറയുന്നത് അവർക്കൊന്നും മനസ്സിലാകാത്ത കൃത്യമായ അദ്വൈതമാണെന്ന് പറയുന്നത് എന്താണ് അദ്വൈതം ഭാഷകാരം പറയുന്നത് പോലെ വേദാന്തോത്പാദിതമല്ല മറിച്ചത് വേദാന്ത വിഹിതമാണ് കേട്ടോ മനസ്സിലായ നമ്മുടെ വ്യത്യാസം ഒത്തിരി പറയേണ്ടി വീണ്ടും അദ്വൈതത്തിലേക്ക് മടങ്ങിപ്പോയി കേട്ട ഉടനെ നിങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് പോകാതെ രക്ഷയില്ല അതായത് ഇവിടെ പറയുന്നത് ജ്ഞാനത്തെ കുറിച്ചാണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നു എന്താണ് ഈ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപം എന്താണ് ഭാഷകാരൻ എന്താ പറയുന്നത് വേദാന്ത വിചാരണ അധ്യവസായ നിർവൃത്താഹി ബ്രഹ്മാവഗതി കേട്ടിട്ടുണ്ടോ എവിടെ എവിടെ കേട്ടു കേട്ടാലെങ്കിലും ഓർക്കണം ബ്രഹ്മസൂത്ര വേദാന്ത വാക്യ വിചാരണ അധ്യവസായം നിർവൃത്തം നിർവൃത്തമാണ് ആണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് വേദാന്ത വാക്യത്തിന്റെ വിചാരം അവിചാരത്തിൽ നിന്നുണ്ടാകുന്ന നിശ്ചയം അങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം വേദാന്തവാക്യം എന്ന് പറഞ്ഞാൽ എന്താ തത്വമസി പോലുള്ള വാക്യം പറഞ്ഞു ഒരാളെങ്കിലും പറഞ്ഞു തത്വമസി പോലെയുള്ള വാക്യങ്ങളുടെ വിചാരം കൊണ്ട് ഉണ്ടാകുന്ന നിശ്ചയാത്മകമായ ജ്ഞാനം സമ്യജ്ഞാനം അതാണ് ബ്രഹ്മജ്ഞാനം ഇതാണ് അദ്വൈ ഇത് അറിഞ്ഞിരിക്കണം ഇതാണ് ഭാഷകാരന്റെ നിലപാട് എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഭാഷകാരൻ പറയുന്നത് വാക്യാർത്ഥ ജ്ഞാനമാണ് മനസ്സിലായോ ഭാഷകാരന്റെ അഭിപ്രായം ഞാൻ പറയുന്നത് അത് ഇന്നത്തെ ഈ യൂട്യൂബർമാർ പറയുന്ന എൻലൈറ്റ്മെന്റ് ഒന്നും അല്ല അത് പരമാബദ്ധം പറയുന്നത് എൻലൈറ്റ്മെന്റ് എന്തോന്നു അതല്ല അത് വാക്യാർത്ഥ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അതിനപ്പുറമുള്ള ഒരു ബ്രഹ്മജ്ഞാനത്തെ കുറിച്ച് ഭാഷകാരൻ ഭാഷയ്ക്ക് ഒരിടത്തും എന്ന് പറയുന്നില്ല അല്ലാതെ പറയുന്ന ബ്രഹ്മജ്ഞാനമൊക്കെ എന്താണ് അപരബ്രഹ്മത്തെ കുറിച്ചുള്ള ജ്ഞാനമാണ് പരബ്രഹ്മജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് വാക്യാർത്ഥജ്ഞാനം എന്ന് വെച്ചാൽ തത്വമസി എന്ന് പറയുന്ന അവർ സംശയിക്കണ്ട തത്വമസി എന്ന് പറയുന്ന വാക്യം കേൾക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന സമ്യക്കായിട്ടുള്ള ജ്ഞാനം അതാണ് ബ്രഹ്മജ്ഞാനം അതിന് യാതൊരു തരത്തിലുള്ള ദുരൂഹതയില്ല നിഗൂഢതയില്ല അതിന് വെളിപാടല്ല ആർക്കെങ്കിലും ഉണ്ടാകുന്ന ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളിപാടൊന്നും വെളിപാടൊന്നുമല്ല അത് വാക്യാർത്ഥ ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം ഇത് ഭാഷകാരന്റെ വാക്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വേഗത്തോട് നിരവധി സ്ഥലത്ത് ഭാഷകാരൻ പറയും പക്ഷേ എല്ലാ അഭിപ്രായം അഭിപ്രായമല്ല പിൽക്കാലത്ത് വന്ന പല അദ്വൈതികളും ഉദാഹരണം പറഞ്ഞാൽ വാചസ്പതി നിശ്ചലമാണ് ഗന്ധേയവും ഈ വാക്യാർത്ഥ ജ്ഞാനം എന്നുള്ളതിനെ മാറ്റിയിട്ട് അവിടെ എന്തുകൊണ്ടുവന്നു കൊണ്ടുവന്നു അത് സമാധി ജ്ഞാനവുമാണ് അതാണ് ഇന്നത്തെ ഈ എലൈറ്റ്മെന്റുകാരെയൊക്കെ വഴിതെറ്റിച്ച അതാണ് അവരാരും ഭാഷ്യം ശരിക്കും മനസ്സിലാക്കി പറയുന്നത് ഇത് ശരിക്കും മനസ്സിലാക്കിയാലാണ് ചെയ്തത് അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ പറയുന്ന വേദാന്ത വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം നിങ്ങൾ പറയുന്നു എന്നുവെച്ചാൽ വേദാന്ത വാക്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജ്ഞാനമാണ് എന്ന് പറയുന്നത് അതല്ല ബ്രഹ്മജ്ഞാനം അതല്ല ഭഗവാൻ ഉപദേശിച്ചു അതല്ല വേദത്തിലുള്ളത് എന്നാണ് പറയുന്നത് അപ്പൊ അദ്വൈതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നവരെ ഇത് കൃത്യമായി മനസ്സിലാക്കി അങ്ങനെ മിശ്രൻ എന്നാണ് പറയാൻ കഴിഞ്ഞത് അതിന് പ്രശ്നങ്ങൾ ഉണ്ട് പറയാൻ ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ശ്രദ്ധാമോ യജേത എന്നൊരു വാക്യം അതൊരു നല്ല ചോദ്യമാണ് ഒരു വാക്യം കേൾക്കുന്ന കേൾക്കുന്നതാണ് ബോധം ഉണ്ടാവും അത് വേദവാക്യമാണ് അപ്പൊ വേദവാ വേദവാക്യാർത്ഥത്തെ മനസ്സിലാക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് മീമാംസത്തിന് പശ്ചാത്തലം ഒരുക്കിയിരിക്കുന്നു അപ്പൊ അതിനോട് വേണം വേദത്തിന്റെ വാക്യാർത്ഥത്തെ നിർണ്ണയിക്കേണ്ടതെന്നുള്ള പക്ഷക്കാരനാണ് വാചസ്പതി അപ്പോ സ്വർഗകാമോ ഇല്ലേകാമെന്നൊരു വാക്യം കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നതാണ് വാക്യാർത്ഥ ഞാൻ ഉണ്ടാവുന്നത് സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അയാൾക്ക് കുറിച്ചുള്ള എന്ത് ബോധം ഉണ്ടാവും എന്തെങ്കിലും ബോധം ഉണ്ടാവും കുറിച്ച് ബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ പോകണം അവിടെ പോകണമെങ്കിൽ യാഗം ചെയ്യണം അപ്പൊ ശ്രദ്ധാമോ എന്നുള്ള വാക്യം കേൾക്കുമ്പോൾ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവും അത് സമ്മതിക്കുന്നുണ്ട് അപ്രധാന പോയിന്റാണ് ശ്രദ്ധകോമ ശ്രദ്ധകാമോ എന്നുള്ള വാക്യം കേൾക്കുന്ന ആളിലും എന്തുണ്ടാവുന്നു വാക്യാർത്ഥം ജ്ഞാനം ഉണ്ടാവും പക്ഷെ കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല ഇതാണ് വാക്യാർത്ഥ ജ്ഞാനത്തിന്റെ ഒരു പോരായ്മ ഇത് മീമാംസനടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ യാഗം ചെയ്യണം മരിച്ചതിന് ശേഷം സ്വർഗത്തിലെത്തിച്ചേരണം അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വാക്യാർത്ഥ ജ്ഞാനത്തിലൂടെ പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാവത്തുള്ളൂ ഇത് മീമാംസ കാരണം ഇല്ലെങ്കിൽ ഈ മീമാംസകരുടെ കട പൂട്ടും എന്തുകൊണ്ട് സ്വർഗകാമോ യജേതാമോ ഈ വാക്യം കേൾക്കുമ്പോൾ ഒരാൾക്ക് സ്വർഗത്തെക്കുറിച്ച് ജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ യാഗം ചെയ്യും മീമാംസത്തെ എല്ലാ പണിയും പാടും അപ്പൊ അതുകൊണ്ട് അവർ പറഞ്ഞു ഈ വാക്യശ്രവണം കൊണ്ട് അപരോക്ഷമായ ഞാൻ ഉണ്ടാകില്ല പരോക്ഷമായ ഞാനേ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ തത്വമസി എന്നുള്ള വാക്യം കേട്ട് കഴിഞ്ഞാലും ബ്രഹ്മത്തെക്കുറിച്ചുള്ള എന്താണ് പരോക്ഷമായ ജ്ഞാനമേ ഉണ്ടാവൂ അപരോക്ഷമായ ഞാൻ എവിടെ ഉണ്ടാവണം സമാധി ഇത് ഭാഷകാരായിരിക്കും ഭാഷകാരന്റെ അഭിപ്രായം ഇതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാചസ്പീശ്വരൻ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ത് വേണം യോഗികളെ പോലെ തന്നെ നമുക്കൊരു അപരോക്ഷ അനുഭവം ഉണ്ടാവും അതിനു നമ്മൾ പറയുന്നത് എന്റെ ഗുരുവിനുണ്ട് എനിക്കില്ല പറയുന്ന സാധനമാണ് യോഗികൾക്കുണ്ട് നമുക്കില്ല അപ്പൊ യോഗികൾക്കുള്ള അപരോക്ഷമായ ജ്ഞാനത്തിന് വേണ്ടി എന്ത് വേണം വാക്യാർത്ഥ ജ്ഞാനം പോരാ തത്വമസി എന്നുള്ളതിൽ പറയുന്ന വാക്യാർത്ഥ ജ്ഞാനം പോരാ പിന്നെ എന്ത് വേണം അതിലെ എന്താണ് സ്വദീർഘാര ദീർഘാര സത്കാര ആശയോ ദൃഢഭൂമി ആജസ്മി വിശ്രാമത്തിച്ചാവർത്തി പറയുന്നതാണ് അവിടെ നിന്ന് സമാധിയിലേക്ക് പോകണം അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തോരം അപരോക്ഷമായി ജ്ഞാനമുണ്ടാവും പക്ഷെ ഭാഷകാരന്റെ അഭിപ്രായം ഇതല്ല ഭാഷകാരന്റെ അഭിപ്രായത്തെ നമ്മൾ വളരെ സൂക്ഷ്മമായി തന്നെ മനസ്സിലാക്കും ഭാഷകാരൻ പറയുന്നത് എന്താണ് സർവദുഃഖ നിവൃത്ത ഏക ചൈതന്യാത്മകോ അഹം ഇത്യേഷ ആത്മാനുഭവം ഭാഷകാരൻ കൃത്യമായി എന്താണ് ആത്മാനുഭവം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കുറഞ്ഞ പക്ഷം നിങ്ങൾ ഈ പത്തിരുപത് വർഷമായിട്ട് ഇവിടെയെങ്കിലും നിരങ്ങുന്നു ഈ പ്രധാന കാര്യങ്ങളെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കും ശരിയായി പ്രധാന ആശയം എനിക്ക് മനസ്സിലാക്കി അങ്ങനെ അല്ല ഞാൻ പറഞ്ഞത് അതിലേക്ക് വരാം പറയണമെങ്കിൽ ഇനിയിപ്പോ മുഴുവൻ വേറെ തന്നെ പറയുകയും സർവ ദുഃഖ നിവൃത്തം ഏക ചൈതന്യാത്മകോ അഹം ആ ഏക ചൈതന്യം എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മചൈതന്യവും പ്രത്യേക ചൈതന്യവും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ചൈതന്യമാണ് താൻ എന്ന് പറയുന്നതാണ് ആത്മാനുഭവം എന്നറിയുന്നതാണ് പറയുന്നത് എന്നറിയുന്നത് സർവദുഃഖ നിവൃത്തമായിരിക്കുന്ന ഏക ചൈതന്യമാണ് ഞാൻ എന്നുള്ള അറിവ് ഇതാണ് ആത്മാനുഭവം അല്ല സമാധിയുടെ അനുഭവം എന്താണ് ഈ അനുഭവം എങ്ങനെ ഉണ്ടാകുന്നത് വാക്യാർത്ഥ ശ്രവണങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് ഏത് വാക്യവും ശ്രുതി പോലെ അതാണ് വാക്യാർത്ഥ വിചാരണ അധ്യവസാന നിർബന്ധ എന്നൊക്കെ പറഞ്ഞു ഇതാണ് ആത്മാനുഭവം ഇത് വാക്യശ്രവണം കൊണ്ടുണ്ടാകുന്നതാണ് അപ്പോൾ അത് അതിനുവേണ്ടി സമാധി പോകേണ്ട കാര്യമില്ല ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള അതിനെ വളരെ സ്പഷ്ടമായി നിഷേധിച്ചിട്ടുണ്ട് അത്തരം ഒരു യോഗ ആവശ്യമേ ഇല്ല എന്നാണ് ഭക്ഷ്യകാരൻ്റെ അഭിപ്രായം എന്നാലും ഇതിനെ ചിത്തവൃത്തി നിരോധത്തിലേക്ക് കൊണ്ടുപോയി വായുസ്ഥാനിസ് ആവശ്യമില്ലാന്ന് ഭാഷകാരൻ പ്രത്യേകം പറഞ്ഞു മോക്ഷ സാധനത്തിന് അനവകമാ ചിത്തവൃത്തി നിരോധം ഉണ്ട് നല്ലത് തന്നെയാണ് പക്ഷെ മോക്ഷ സാധനമായിട്ട് അതിനെ ശ്രുതി പറയുന്നില്ല ശ്രുതി പറയുന്നില്ല ഇതൊക്കെ ശ്രുതിയാണ് നമുക്ക് മനസ്സിലാകുന്ന ശ്രുതി പറയുന്ന കാര്യമാണ് അത് ഭാഷകാരന്മാർ കൃത്യം കൃത്യമായി പറയുന്നുണ്ട് വ്യാവൃത്ത സർവ സംസാരധർമ്മക അനുഭവാത്മക ബ്രഹ്മസജ്ഞക തത്പദാർത്ഥ അതാണ് ഏകചൈതന്യം എന്ന് പറയുന്നത് സർവധർമ്മങ്ങളും സർവസംസാരധർമ്മ വ്യാവർത്തം സർവസംസാരധർമ്മം രഹിതമായ ഒരു സംസാരധർമ്മങ്ങളില്ലാത്ത എന്താണ് അനുഭവാത്മക അനുഭവം എന്ന് വെച്ചാൽ ചൈതന്യം തെറ്റിദ്ധരിക്കരുത് ഗുരുവിന്റെ അനുഭവമല്ല ചൈതന്യമാണ് എല്ലാവരും ഇരിക്കുന്നത് ചൈതന്യാത്മക ബ്രഹ്മസംജ്ഞക അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത് ആ ചൈതന്യത്തെ അതാണ് തത്പദാർത്ഥം അതാണ് ഏക ചൈതന്യം ഇത് എന്താണ് തത്വമസി പദാർത്ഥ ജ്ഞാനപൂർവകത്വം വാക്യാർത്ഥ ജ്ഞാനസ്യ തത്വമസീല തത്വം പദങ്ങളുടെ ശരിയായ വിചാരം കൊണ്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ എന്താണ് ഒരാൾക്കുണ്ടാകുന്ന വാക്യാർത്ഥ ജ്ഞാനം അതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ ആരാണോ വാക്യാർത്ഥ വിചാരം ചെയ്യുന്നവരെല്ലാം ബ്രഹ്മജ്ഞാനികളാണ് ആ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്തോ മുയൽക്കൊമ്പ് പോലെ ഒരു സാധനമാണ് ഇത് ചിലരുടെ കയ്യിലിരിക്കുന്ന സാധനമാണെന്നുള്ള എന്താണ് തെറ്റായ ധാരണ കൊണ്ടാണ് നമ്മൾ ബ്രഹ്മജ്ഞാനി അന്വേഷിച്ചു കിടക്കുന്നത് ഇന്നാർക്കുണ്ട് ഇന്നാർക്കില്ല എന്നൊക്കെ പറയും ബാക്കി വിചാരം ചെയ്യുന്നത് ബ്രഹ്മജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമാണ് ബ്രഹ്മസൂത്രം നാല് രണ്ട് ഒന്ന് നാല് ഒന്ന് രണ്ടായി അവിടെ ഇതൊക്കെ വ്യക്തമായി പറയുന്നു നാലാം ദേഹത്തിലായി ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നു നാല് ഒന്ന് രണ്ട് അപ്പോ ഇതിനെ ഇതിനെ മനസ്സിലാക്കിയ ആളാണ് ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ഇത് വാചസ്പതി മിശ്രം പോലുള്ളവർക്കിത് ഒന്നുകിൽ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് വിളിച്ചു അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി മനസ്സിലായില്ല എന്ന് വിചാരിക്കാൻ കഴിയും മനസ്സിലായിട്ടും അവർക്കിതിൽ കൂട്ടിച്ചേർക്കണമെന്നുമാണ് തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് കുറച്ച് കൂട്ടിച്ചേർക്കാണ് സമാധി മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റും കാരണം അവരെല്ലാം പദവാക്യ പ്രമാണജ്ഞന്മാരാണ് ഭാഷകാരൻ പോരായിരുന്നു അതാണ് ഇവിടുത്തെ പ്രശ്നം ഇത് വ്യാഖ്യാതാക്കളെല്ലാം ചെയ്ത ഒരു കാര്യമില്ല പൊതുസ്വര സരസ്വതി ചെയ്തു ഒരുപാട് ശ്രദ്ധിച്ചിട്ട് അവരെ തിരുത്തും ആദ്യം സ്തുതിക്കും പിന്നെ തിരുത്തും എന്താ പവിത്രയിൽ എന്നൊക്കെ എങ്ങനെയാണ് ഓടവെള്ളം ഗംഗയിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ശുദ്ധമാകുന്ന അതുപോലെ എന്റെ വാക്കുകളെ എന്റെ ഭാഷയെ ശുദ്ധമാക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ രണ്ടുപേരും ആര് മസൂര സരസ്വതി വാചസ്പതി മിശ്രനും വ്യാഖ്യാനിക്കും പക്ഷെ എന്നിട്ട് അവരിങ്ങനെയുള്ള തിരുത്തലുകൾ ഭാഷയത്തിൽ വരുത്തിക്കൊണ്ടേയിരിക്കും കാരണം അത് വ്യാഖ്യാനിക്കുന്ന ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല അത് പിന്നെ പക്ഷേ തലതിരിച്ച് ഒരുപാട് തലതിരിച്ച് പിന്നെ ഇതിന് ആൾക്കാർക്ക് ഇന്നത്തെ യൂട്യൂബർമാർക്കെല്ലാം വരുന്ന ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില ഭാഗവും എവിടുമായിട്ട് യോജിക്കത്തില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിലോത്തലവ് ആ വാക്യാർത്ഥത്വം ചില ഇത് ഭാഷകാരും പേരെടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് എവിടെയാണ് തൈത്രയത്തിൽ ബ്രഹ്മാനന്ദം ഞാൻ ആ സന്ദർഭം കൂടെ പറയുന്ന ക്ലാസ് എടുത്തിട്ട് പലരും നിങ്ങളായിരുന്നില്ല എന്നോട് ഇങ്ങനെ ചോദിക്കും ഇതെവിടെ എവിടെ പറഞ്ഞിരിക്കുന്നു പലരും ധരിക്കുന്ന എന്താണ് എന്റെ അഭിപ്രായം ഞാൻ പറയുന്നു ഇതൊക്കെ ഭാഷയിലുണ്ട് ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാ കുത്തിയിരുന്ന് വായിക്കുന്ന ആൾക്കാരുണ്ട് വേറെ ഒരു പണിയില്ല അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ല അവരെ കുറിച്ചാണ് യാസ്തം പറഞ്ഞ എന്താണ് ഭാരം ചോകുന്ന കഴുതകൾ അങ്ങനെ ഇത് വായിച്ചിട്ടൊന്നും കാര്യമില്ല ആശയം മനസ്സിലാവും ഏറ്റവും ഇത് അവിടെ ഒരു കോൺട്രഡിക്ഷൻ തോന്നിയതാണ് ഭാഷകാരൻ പറയുന്നു ആ വാക്യാർത്ഥത്വം ബ്രഹ്മണ ബ്രഹ്മം എന്ന് പറയുന്നത് വാക്യാർത്ഥമല്ല മനസ്സിലായോ പക്ഷെ ബ്രഹ്മജ്ഞാനം എന്താണ് വാക്യാർത്ഥ ജ്ഞാനമാണ് ഇത് മനസ്സിലായ അദ്ദേഹം മനസ്സിലായി അതല്ലേ ഭാഷകാരന്റെ പാചസ്പതിയുടെ ബ്രഹ്മം വാക്യാർത്ഥമല്ല പക്ഷെ ബ്രഹ്മജ്ഞാനം വാക്യാർത്ഥം ഞാൻ പറയുന്നത് ഏറ്റവും പറഞ്ഞ പോലെ കാര്യം മനസ്സിലാക്കും എന്തുകൊണ്ട് ബ്രഹ്മം വാക്യാർത്ഥമല്ല അത് ഭാഷകാരൻ തന്നെ അവിടെ പറയുന്നുണ്ട് വാചോ നിവർത്തന്തേ വാക്കും മനസ്സുമെല്ലാം നിവർത്തിക്കുന്ന എങ്ങനെ വാക്യാർത്ഥമാവും അതുകൊണ്ടാണ് പറയുന്നത് സർവ സംസാരധർമ്മ രഹിതം ശൂന്യം നിവർത്തം എന്നെല്ലാം പറയുന്നതാണ് എന്നുവെച്ചാൽ ബ്രഹ്മം നിരുപാധികമാണ് അവിടെ ഒരിക്കലും എന്താണ് ഒരു കാരണവശാലും നമ്മുടെ വാക്കും മനസ്സും എത്തത്തില്ല അങ്ങനെ ഒരു തത്വത്തെയാണ് പറയുന്നത് വാക്കും മനസ്സും എത്താത്ത അത് നിരുപാധികം പറയുന്നത് സർവസംസാര ധർമ്മം വിലർമുക്താണ് വേറെ സ്ഥലത്ത് പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു തത്വത്തെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിയും എന്നുള്ള ചോദ്യം എങ്ങനെ അറിയും ശ്രുതിവാക്യം തത്വമസിന്റെ വാക്യത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമേ ഉള്ളൂ അതിനപ്പുറം അതിനൊരു ജ്ഞാനം ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല കൃത്യമായി പറയുന്ന അനുസരിച്ച് ഈ സമാധിയിൽ നിന്ന് ബ്രഹ്മജ്ഞാനം ഉണ്ടാകത്തില്ല കാരണം എന്തുകൊണ്ട് ഇത് പ്രമാണജന്യമായ ജ്ഞാനമാണ് പ്രമാണം എന്ന് പറയുന്ന ശ്രുതിയാണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തെ കുറിച്ചാണ് ഭാഷകാരൻ പറയുന്നത് ഞാൻ പറയുകയാണ് എനിക്ക് സമാധി ബ്രഹ്മജ്ഞാനം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലതരത്തിലുള്ള ഫാലസികളാണ് ഇന്നത്തെ ചിന്തയിൽ അനുസരിച്ച് പറയുകയാണെങ്കിൽ അതിൽ അനക്കിലോട്ടും ഫാലസികൾ അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്ന ദോഷമുണ്ട് പല ദോഷങ്ങളുമുണ്ട് പുറത്തു പറയാൻ പറ്റില്ല അതാണ് ഭാഷകാരൻ ബുദ്ധിമാനെന്ന് പറയും പിന്നെ ഭാഷകാരൻ എന്ത് ചെയ്തു ദോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി വേറൊരു കാര്യം ചെയ്യും അതെന്താണ് സുഹൃത്തിനുള്ള വിശ്വാസം വിശ്വസിക്കാൻ മനുഷ്യന് അവകാശമുണ്ട് എന്റെ വിശ്വാസം ഞാൻ പ്രശ്നമില്ല ശരി ശരി ഈശ്വര പ്രോക്തമാണ് അതും പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് എന്നാൽ ഈ ദോഷങ്ങളൊന്നും അവിടെ വരില്ല അനുഭവവിവരണം എന്ന് പറയുന്ന ദോഷങ്ങൾ അവിടെ ഈ അനുഭവവിവരണം എന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ് അത് ഒരു മനുഷ്യന്റെ ബ്രെയിനിന്റെ തകരാറുകളും അയാളുടെ അനുഭവമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കും പ്രാമാണികമായ ജ്ഞാനമല്ല അനുഭവം എന്ന് പറയുമ്പോൾ എന്താണ് അത് പ്രത്യക്ഷമാണ് പ്രത്യക്ഷത്തെ അംഗീകരിക്കുന്നു പക്ഷെ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് പ്രത്യക്ഷമല്ല പിന്നെ എന്താണത് ഉപനിഷത്തം ഉപനിഷത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഇതാണ് ഭാഷകാരൻ നിർമ്മാണം കാരണം പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അത് രണ്ടു തരത്തിൽ വരാം കാരണം ഇന്ദ്രിയ പ്രത്യക്ഷം തന്നെ എന്ത് വരുന്നു ഭ്രമാത്മകമായും വരുന്നു അങ്ങനെ തിരിച്ചറിയും മാനസിക പ്രത്യക്ഷങ്ങളിലും ധർമ്മം ഭ്രമം ഉണ്ടാകും ന്യൂറോ സയൻസ് പറയുന്നത് ബ്രെയിനിന്റെ തകരാറ് കൊണ്ട് ബ്രഹ്മജ്ഞാനം അതെന്താണ് യഥാർത്ഥമായ ജ്ഞാനമാണോ അല്ല അപ്പോ ഇത്തരം ദോഷങ്ങളെല്ലാം ഭാഷകാരൊന്ന് ഒഴിവാക്കിയിട്ടാണ് പറയുന്നത് പക്ഷെ വിശ്വാസത്തെ ആശ്രയിക്കും വിശ്വാസം എന്ന് പറയുന്നത് എന്താണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊക്കെ പറയുന്നത് മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ പറയാം വേറൊരാളുടെ സ്വാതന്ത്ര്യം നമുക്ക് വേറൊരാളുടെ അനുഭവത്തിൽ നിന്ന് വേറെ നിങ്ങളുടെ അനുഭവം വിഭ്രാന്തിയാണ് പക്ഷെ വേറൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നിഷേധിക്കാൻ പറ്റില്ല എന്തിന്റെ സ്വാതന്ത്ര്യം വിശ്വസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം എന്നുള്ള എനിക്കതങ്ങനെയാണ് അതിൽ നിന്ന് വേണമെങ്കിൽ യുക്തിഭംഗങ്ങളൊക്കെ എടുത്ത് കാണിക്കുക അത് മറ്റൊരു വിഷയമാണ് അതെല്ലാം സംഭവിക്കാം അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയ ഭാഷകാരന്റെ അദ്വൈതം മനസ്സിലാകും അല്ല നിങ്ങൾ വാചാസിന്റെ മിശ്രന്റെയും വിവേക ചൂടാമണിയുടെയൊക്കെ അദ്വൈതമാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനി നൂറ് ജന്മം ജനിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എന്തുകൊണ്ട് ഏ ആ നിങ്ങൾക്ക് സമാധി ഉണ്ടാവുന്നുണ്ട് സമാധി ഉണ്ടാവണമെങ്കിൽ ചെറിയ പ്രശ്നം മാത്രം ഉണ്ടാവും അതുകൂടെ ഉണ്ടായാലേ നിങ്ങൾക്ക് പറ്റും ഭാഷകാരൻ അങ്ങനെ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഇതാണ് പക്ഷെ അവസാനം അവിടെയും നമുക്ക് എന്തിനെ ആശ്രയിക്കേണ്ടി വരും വിശ്വാസത്തെ ആശ്രയിക്കേണ്ടി വിശ്വാസികളാണല്ലോ നമുക്ക് വിശ്വാസത്തെ ആശ്രയിക്കുന്നതിന് എന്താ പ്രശ്നം വിശ്വാസമാണ് നമ്മുടെ ഉപജീവന മാർഗം പോലും എന്തേ സംശയമുണ്ടാർക്കെങ്കിലും നമ്മുടെ ഉപജീവന മാർഗം തന്നെ വിശ്വാസമാണ് ഒരു വിശ്വാസം നമുക്ക് ആശ്രയിച്ചേ അപ്പോ ഈ രണ്ട് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ അദ്വൈതം മനസ്സിലാക്കി ഒന്ന് എന്താണ് ആ അവാക്യാർത്ഥം ബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും വാക്യാർത്ഥമല്ല എന്തുകൊണ്ട് യഥോ വാചോ നിവർത്തന്തേ അതൊരിക്കലും വാക്യാർത്ഥമാണ് വാക്കും മനസ്സിലെത്താത്ത ഇടമാണ് നിരുപാധികമാണ് സർവധർമ്മ പുനർമുക്തമാണ് പക്ഷേ ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് വാക്യാർത്ഥിക്കുന്നത് എന്റെ അഭിപ്രായമാണ് ഭാഷകാരന്റെ അഭിപ്രായമാണ് എന്ന് നിങ്ങൾ എന്നെ ഒരിക്കലും വിശ്വസിക്കാത്ത ആൾക്കാരായതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളാണെങ്കിലും ഞാൻ ഭാഷയും കൂടെ ഉദ്ധരിച്ചു അതുകൊണ്ടാണ് മനസ്സിലായി ഭാഷത്തിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ശരിയായി മനസ്സിലാക്കിയ ആളാണ് ആര് വേദാന്ത ദേശീയ ഇന്ന് തലയും മുട്ടയടിച്ചും കാവ്യം എടുത്ത് നടക്കുന്ന യൂട്യൂബർ സ്വാമിമാർക്ക് പോലും ഇതൊന്നും മനസ്സിലായിട്ടില്ല മനസ്സിലായി അവർ ഈ അദ്വൈതം പറഞ്ഞ ആൾക്കാരെയൊക്കെ പിരികേറ്റുകയാണ് പിരികേറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഏ പട്ടുപിടിപ്പിക്കുകയാണ് ആൾക്കാരെ കേൾക്കുമ്പോൾ ആൾക്കാരങ്ങ് അനുഭൂതിയുടെ തലത്തിലേക്ക് പോവുകയാണ് എന്തോന്ന് അനുഭൂതി അനുഭൂതി വേണമെങ്കിൽ എന്ത് വേണം ബാക്കി അടുത്ത് ഞാനും പോരാ വേറെ ചിലതൊക്കെ വരും അപ്പോ നിങ്ങൾക്ക് എന്താണ് ഭാഷ്യകാരനെ വിമർശിക്കാം വിമർശനത്തിന് അധികം ആരുമില്ല ഞാനും നിങ്ങളും ആരും പക്ഷെ ഭാഷകാരന്റെ നിലപാടെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കും അതിൽ നിന്നൊന്നും കുറയ്ക്കാതെയും ഒന്നും കൂട്ടിച്ചേർക്കാതെയും അത് മനസ്സിലാക്കിയ ഒരാളെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് വീണ്ടും പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നീലോൽപത നീലോൽപലവർ ആ വാക്യാർത്ഥത്വം ബ്രഹ്മണാണ് അതൊന്നും മറ്റൊന്നെന്താണ് ബ്രഹ്മജ്ഞാനം വാക്യാർത്ഥം ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഭാഷകാരൻ വളരെ എന്താണ് അസാധാരണമായ സൂക്ഷ്മ ബുദ്ധിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തർക്കബുദ്ധിയല്ല മനസ്സിലാക്കുന്നത് തർക്കബുദ്ധി കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റില്ല ഭാഷകാരന്റെ നമ്മൾ ഈ പോയിട്ടുള്ള തർക്കബുദ്ധിയല്ല ഉപയോഗിച്ച എവിടെ എവിടെയാണ് മറ്റുള്ളവരെ ഖണ്ഡിക്കാൻ പറ്റില്ല ഇവിടെയാണ് ഭാഷകാരൻ തന്റെ സൂക്ഷ്മ ഉപയോഗിക്കുക രണ്ട് രണ്ടാണ് രണ്ടു ഒന്നല്ല സൂക്ഷ്മബുദ്ധി ഉപയോഗിക്കുന്നു